ധാരാളം വ്യക്തികൾ ചോദിക്കാറുണ്ട് ഏകാഗ്രത കിട്ടുന്നില്ല പഠിച്ചത് മറന്നുപോകുന്നു ഒന്നും ഓർക്കാൻ സാധിക്കണില്ല ഇതെല്ലാം വളരെ സാധാരണയായിട്ടുള്ള കംപ്ലൈൻറ്റുകളാണ് ഒന്ന് ഓർമ്മിക്കുക എല്ലാം നമുക്ക് ഒരിക്കലും ഓർമ്മിക്കാൻ സാധിക്കില്ല നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് നമ്മളുടെ തലച്ചോറ് വളരെയധികം സെലക്ട് ചെയ്ത് അത് ഓർമ്മിക്കുന്നുണ്ടാവും ഇതിന് നമുക്ക് ഏകാഗ്രത ഉണ്ട് യഥാർത്ഥത്തിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പത്ത് നാൽപ്പത്തഞ്ച് വയസ്സായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ എത്ര പ്രാവശ്യം ആക്സിഡൻ്റ് ഉണ്ടായി എന്ന് നോക്കുക ആക്സിഡൻ്റ് വളരെ കുറച്ചേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ എത്രയോ പ്രാവശ്യം കാറിലും സ്കൂട്ടറിലും പോകുന്ന നിങ്ങൾക്ക് ഏകാഗ്രത ഇല്ലായിരുന്നു എങ്കിൽ നിരന്തരം നിങ്ങൾക്ക് ആക്സിഡൻ്റ് ഉണ്ടാകുമായിരുന്നു ഏകാഗ്രതയുണ്ട് പത്രം വായിക്കുമ്പോൾ ഉണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ചോറ് മൂക്കിൽ കയറുന്നില്ല എന്താ കാരണം ഏകാഗ്രതയുണ്ട് നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അക്ഷരങ്ങളും വാക്കുകളും തെറ്റണില്ല എന്താ കാരണം നിങ്ങൾക്ക് ഏകാഗ്രതയുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഏകാഗ്രത അഥവാ കോൺസെൻട്രേഷൻ ഉണ്ട് ആവശ്യത്തിനുള്ള മെമ്മറി ഉണ്ട് ആവശ്യത്തിനുള്ള ബുദ്ധിയുണ്ട് ഇതെല്ലാം നമുക്കുണ്ട് അപ്പം നമ്മൾ എല്ലാവർക്കുമുള്ളതാണ് മറവി എന്ന് പറയുന്നത് കുറേ പ്രായമാകുമ്പോൾ പല്ലു പോകുന്നത് പോലെ ചെവി കേൾക്കാതാകുന്നത് പോലെ അതുപോലെ തന്നെ ശരീരത്തിന് ചുക്കി ചുളിയുന്നത് പോലെ മറ്റെല്ലാ പഞ്ച ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ക്ഷീണിക്കുന്നത് പോലെ നമ്മുടെ തലച്ചോറും ക്ഷീണിക്കുക എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അതിന് നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക എന്ത് ചെയ്യാനുണ്ടെങ്കിലും എഴുതി വെച്ച് എപ്പോഴൊക്കെ ഓർമ്മ വരുന്നോ അപ്പൊക്കെ എഴുതി വെച്ച് ചെയ്തുകൊണ്ട് പോവാം അപ്പോൾ ഓർമ്മക്കുറവിൻ്റെ പ്രശ്നം സങ്കീർണമാകാതിരിക്കാൻ എളുപ്പമാണ് പിന്നെ ഓർമ്മിക്കേണ്ടത് അപ്പപ്പോൾ തന്നെ ഒരു പേപ്പറിൽ എഴുതി പോക്കറ്റിലിടുക വീട്ടിൽ ചെന്ന് കാശും പോക്കറ്റിലുള്ള മറ്റുള്ളതൊക്കെ താഴെ വയ്ക്കുമ്പോൾ നമുക്ക് ഈ പേപ്പർ കാണുമ്പോൾ ഓർമ്മ വരും അതുപോലെ ഓരോരുത്തരോടും പറയാനുള്ളത് എഴുതി വയ്ക്കുക എഴുതാനുള്ള കത്തുകൾ എഴുതി വയ്ക്കുക ചിലതിനൊക്കെ ചിട്ടയുണ്ടാക്കുക രാവിലെ എട്ട് മണിക്ക് ഇമെയിൽ നോക്കുമെങ്കിൽ എട്ട് മണിക്ക് ഇമെയിൽ നോക്കുക അപ്പോൾ ഇമെയിൽ മറക്കില്ല ഒമ്പത് മണിക്ക് ചായ കുടിക്കാൻ പോകുമെങ്കിൽ ഒമ്പത് മണിക്ക് അത് ചിട്ടയാക്കാം നമ്മുടെ ശരീരം നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും അല്ലാതെ നമ്മൾ ഏകാഗ്രതയില്ല മറവിയുണ്ട് പലതും ഓർക്കാൻ സാധിക്കുന്നില്ല എന്ന് വിചാരിച്ച് കരഞ്ഞുകൊണ്ട് പോകുന്നതിൽ ഒരു സൊല്യൂഷനും പ്രശ്നപരിഹാരവും നമുക്ക് ലഭിക്കില്ല ഏത് പ്രശ്നം ശരീരത്തിന് പരിധിക്കപ്പുറമുണ്ടെങ്കിലും അത് അതുമായി ജീവിക്കാനും കൂടി നമ്മൾ പഠിക്കണം എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും അതിനെ അതിജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് ലളിതമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഓർമ്മ കൂട്ടുന്നതായിട്ട് ധാരാളം ഔഷധങ്ങളുണ്ട് എന്ന പരസ്യം നിങ്ങൾ കാണാറുണ്ട് ഓർമ്മിക്കുക ഒരു ഓർമ്മശക്തി കൂട്ടാൻ സാധ്യമല്ല ഓർമ്മശക്തി കൂട്ടാൻ സാധിക്കുന്ന ഔഷധങ്ങൾ എന്ന് പറഞ്ഞ് ഗോതമ്പ് പൊടി കൊടുത്താലും അതിന് അതിൻ്റേതായ ഒരു സൈക്കോളജിക്കൽ എഫക്റ്റ് ഉണ്ടാവും ആ സൈക്കോളജിക്കൽ എഫക്റ്റ് കിട്ടാൻ ആയിരക്കണക്കിന് രൂപ വരുന്ന ഗുളികയോ മരുന്നോ കഴിക്കണമെന്ന് നിർബന്ധമില്ല നമ്മൾ ഓർമ്മിക്കുക കഷണ്ടി അതുപോലെ തന്നെ കുശുമ്പ് അസൂയ അതുപോലെ തന്നെ ഒരു പരിധി വരെയും ഓർമ്മ ഇതിനൊന്നിനും മരുന്നില്ല ഇല്ലാത്ത രോഗത്തിന് ഇല്ലാത്ത ഔഷധവും പറ്റാത്ത ഡോക്ടറെയും എല്ലാം അന്വേഷിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഭംഗിയായിട്ട് ഉള്ള പരിമിതികൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് കഴിയുന്നത്രയും പ്രശ്നങ്ങൾ സങ്കീർണമാകാതെ ജീവിക്കാൻ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് പലപ്പോഴും പലരും ന്യൂ ഇയർ കാർഡ് അയക്കാറുണ്ട് അത്ഭുതം തോന്നാറുണ്ട് അതിൻ്റെ അവസാനത്തിൽ ഒരു ഒപ്പ് മാത്രം ഇടും ഈ ന്യൂ ഇയർ കാർഡ് എന്തിനാണ് ഇങ്ങനെ അയക്കുന്നത് അഞ്ച് രൂപ അത് ന്യൂ ഇയർ കാർഡിൻ്റെ വില അഞ്ചോ ആറോ രൂപ സ്റ്റാമ്പ് ഒട്ടിച്ച് പത്ത് രൂപ അത് വെറുതെ പോസ്റ്റ് ബോക്സിൽ കൊണ്ടിടുക ഈ സിഗ്നേച്ചർ നോക്കിയിട്ട് ആളാരാണെന്ന് അറിയാൻ സാധ്യമല്ല അങ്ങനെ അറിയാൻ ആഗ്രഹം ഇല്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഇത് അയക്കുന്നത് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിനടിസ്ഥാനപരമായിട്ടുള്ളൊരു തത്വമുണ്ട് ഞാൻ അങ്ങയ്ക്ക് പുതുവത്സര ആശംസകൾ നൽകുന്നു എന്ന് പറയുമ്പോൾ ആർക്കാണത് നൽകുന്നത് എന്നുള്ളത് അഡ്രസ്സ് എഴുതിയ സ്ഥിതിക്ക് മനസ്സിലാവും ആരാണ് നൽകുന്നത് എന്ന് മനസ്സിലാകാത്തയിടത്തോളം കാലം ആ കാർഡിന് ഒരു വിലയില്ല അതുകൊണ്ട് ഒരു ഒപ്പ് ഇട്ട് അവസാനിപ്പിക്കുന്നതിന് പകരം ന്യൂ ഇയർ കാർഡ് അയക്കുമ്പോൾ പൂർണ്ണമായിട്ടും അത് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഫ്രം എവിടുന്നാണെന്നും അതുപോലെ ടു ആർക്കാണെന്ന് ഓട്ടോമാറ്റിക്കലി എഴുതിയതുപോലെ തന്നെ ഇത് കൊടുക്കാൻ നമുക്ക് സാധിക്കണം അല്ലാത്തയിടത്തോളം കാലം ആ ന്യൂ ഇയർ കാർഡിന് ആശംസ കാർഡിന് ഒരു വിലയുമില്ല എന്ന് ഓർമ്മിക്കുകയും വേണം എൻ്റെ സുഹൃത്ത് ഒരു ഡോക്ടറാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഡോക്ടർ തിരുവനന്തപുരത്തെ പ്രസിദ്ധനായ ഡോക്ടറാണ് അവർ രണ്ടുപേരും കോളേജ് അധ്യാപകരുമാണ് ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോൾ അദ്ദേഹം പുസ്തകം നോക്കിയിട്ട് ചോദ്യം ചോദിക്കുക രാവിലെ പുസ്തകം നോക്കിയിട്ട് ചോദ്യം ചോദിക്കുന്നു ആരും ആ ഡ്രോയിങ് റൂമിലില്ല ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു സാർ ആരോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് എൻ്റെ മകനോടാണ് ചോദ്യം ചോദിക്കുന്നത് മകൻ എവിടെ മകൻ ബാത്റൂമിലുണ്ട് എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത് എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അവൻ ബാത്റൂമിൽ എന്ന് ഞാൻ പറഞ്ഞത് ബാത്റൂമിൽ ചുമ്മാ ഇരിക്കുകയല്ലേ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ എന്താ കുഴപ്പം എനിക്ക് വളരെ ദുഃഖം തോന്നി ഒരു ഡോക്ടർമാരായ മാതാപിതാക്കൾ ഡോക്ടർമാർ ആക്കി തീർക്കാൻ വേണ്ടി മകന് നൽകുന്ന ശിക്ഷയോ ശിക്ഷണമോ ഏതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ബാത്റൂമിൽ പോലും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് പ്രാഥമിക കർത്തവ്യം ചെയ്യുമ്പോൾ പോലും സ്വസ്ഥതയില്ലാത്ത എന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള ടീച്ചിങ് പഠിപ്പിക്കൽ ഇതെവിടെ ചെന്ന് അവസാനിക്കും ഞങ്ങൾക്ക് എൻട്രൻസിന് ഫസ്റ്റ് റാങ്കും അങ്ങനെയൊക്കെ വാങ്ങിക്കാനുള്ള സിസ്റ്റം അന്ന് ഉണ്ടായിരുന്നില്ല ഇന്ന് എൻട്രൻസിന് ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കണം ഞങ്ങൾ കോളേജിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ പോകുമ്പോൾ അവർക്ക് മനസ്സിലാകണം ഞങ്ങൾ ഞങ്ങളുടെ മക്ക മകനെ എങ്ങനെയാണ് വളർത്തിയത് എന്ന് മനസ്സിലാക്കണം അതിനുവേണ്ടിയാണ് അവനെ ഇത്രയും സ്ട്രെയിൻ എടുത്ത് പഠിപ്പിക്കുന്നത് ഞാൻ രണ്ട് കൈയും കുപ്പി തൊഴുതുകൊണ്ട് പറഞ്ഞു സർ പരിധിക്കപ്പുറം സ്ട്രെയിൻ എടുത്താൽ എവിടെയാ ചെന്ന് അവസാനിക്കുക എന്ന് സാറിന് അറിയാമല്ലോ ഇല്ലേ ഒരു ഡോക്ടറാണല്ലോ സാറ് ഏയ് അങ്ങനെയൊന്നുമില്ല എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചു കുറച്ചു കാലം കഴിഞ്ഞ് ഞാൻ കേട്ടത് ആ ഡോക്ടർമാരുടെ മകൻ സൈക്കോളജിക്കലി അബ്നോർമൽ ആയിട്ട് ഒരു പ്രഗത്ഭനായ സൈക്കാട്രിസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് എന്നാണ് ഞാൻ ഈ യഥാർത്ഥ സംഭവത്തിൻ്റെ സന്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരണ്ട എന്ന് വിശ്വസിക്കുകയാണ് നിങ്ങൾ തന്നെത്താനെ കാര്യങ്ങൾ മനസ്സിലാക്കാം ഇവിടുന്ന് ഡൽഹിയിലേക്കും ആസാമിലേക്കും ഒക്കെ പോകുന്ന ധാരാളം പേരുണ്ട് അവരെല്ലാം ജീവിതത്തിൽ പലപ്പോഴും ഒരു അഡ്ജസ്റ്റ്മെൻറ്റും വരുത്താത്തവരാ പക്ഷെ അവർ ആ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ വരുത്തുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് കണ്ടിട്ടുണ്ടോ നമ്മുടെ വീട്ടിൽ നമ്മുടെ ബെഡ്റൂമിൽ നമ്മളല്ലാതെ വേറെ ആരും ഉണ്ടാവാൻ പാടില്ല എന്ന് ഷാഠ്യമുള്ളവരുണ്ട് നമ്മൾ പഠിക്കുന്നത് ശല്യപ്പെടുത്തരുതെന്ന് ഷാഠ്യമുള്ളവരുണ്ട് ഇങ്ങനെയുള്ളവരെല്ലാം ഒരു കമ്പാർട്ടിനകത്ത് കമ്പാർട്ട്മെൻറ്റിനകത്ത് കിടന്നുറങ്ങുമ്പോൾ മൂന്ന് പേര് ത്രീ ടയറിൽ ഇപ്പുറത്തും മൂന്ന് പേര് ത്രീ ടയറിൽ അപ്പുറത്തും നാല് ദിവസം അഞ്ച് ദിവസം ട്രെയിനിനകത്ത് ഒരുമിച്ചിരിക്കുക ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള നെഗറ്റീവുകളുടെയും പരമകാഷ്ട ഇത്ര ചിരിച്ചുകൊണ്ടാണ് നമ്മളത് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ആറു പേരൊരു ചെറിയ ക്യാബിനകത്ത് ഒരു വിഷമോ ഇല്ലാതെ പാൻറ്റ് മാറാനും ഷർട്ട് മാറാനും ബനിയൻ മാറാനും സാരി മാറാനും എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണില്ല നമുക്കത് താങ്ങാൻ പറ്റണില്ല അതുമായിട്ട് യോജിക്കാൻ പറ്റണില്ല എന്നെല്ലാം പറയാറുണ്ട് ശരിക്കും അത്ര ബുദ്ധിമുട്ടുണ്ടോ അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ട്രെയിനിൽ പോകുന്നവർക്ക് ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുക ഇപ്പം നമ്മളുടെ മനസ്സ് നമ്മുടെ ചുറ്റുപാടുകളുടെ സമ്മർദ്ദത്തിന് സന്തോഷമായ കാര്യത്തിനായാലും സന്തോഷമല്ലാത്ത കാര്യത്തിനായാലും ചുറ്റുപാടുകളുടെ സ്വാധീനം കൊണ്ട് മനസ്സ് കുറേ അധികം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ആ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് എവിടെയും എപ്പോഴും സാധിക്കുകയാണെങ്കിൽ അതാണ് ജീവിത വിജയത്തിന് ഒരു കാരണമാകുന്നത് എന്നെനിക്ക് തോന്നാറുണ്ട് എപ്പോഴും ഓർമ്മിക്കുക എവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക എവിടെയൊക്കെ പറ്റില്ലയോ അവിടെ അറിയിച്ച് അടുത്ത തൊട്ടടുത്ത ആൾട്ടർനേറ്റീവ് എന്താണെന്നുള്ളത് നോക്കാൻ നമുക്ക് സാധിക്കണം ഈ ആഴ്ച നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് ധാരാളം മാഗസിൻ പുറത്തിറങ്ങാറുണ്ട് പല തരത്തിലുള്ള യുക്തിവാദ നിരീശ്വരവാദ ഇടതുപക്ഷ വലതുപക്ഷ മധ്യപക്ഷ ആഴ്ച പതിപ്പുകളിലും അതുപോലെ പത്രങ്ങളിലും വാരാന്ത്യ പതിപ്പുകളിലുമെല്ലാം ഈ ആഴ്ച നിങ്ങൾക്ക് എന്ന് പറഞ്ഞു വരുന്നുണ്ട് ഇത്രയും ലോക അത്ഭുതവും അന്ധവിശ്വാസവും ലോകത്തിൽ മറ്റൊന്നുമില്ല എന്നാലോചിച്ച് നോക്കുക ആയില്യം നക്ഷത്രക്കാർക്ക് വിവാഹയോഗം ഉണ്ടെന്ന് പറഞ്ഞു വന്നു എത്ര പേര് ആയില്യം നക്ഷത്രക്കാർ കാണും ഈ ഭൂമിയിലെ ജനസംഖ്യ അറുന്നൂറ്റി അൻപത് കോടിയാണെങ്കിൽ പ്രൊബബിലിറ്റി തിയറി അനുസരിച്ച് അറുന്നൂറ്റി അൻപത് കോടി ജനതയിൽ ഒന്ന് ബൈ ഇരുപത്തേഴ് ഭാഗം കാരണം ഇരുപത്തേഴ് നക്ഷത്രങ്ങളാണുള്ളത് ഒന്ന് ബൈ ഇരുപത്തേഴ് ഭാഗം ജനങ്ങൾ ആയില്യ നക്ഷത്രക്കാരാവും അതായത് അറുന്നൂറ്റൻപത് കോടിയുടെ ഒന്ന് ബൈ ഇരുപത്തേഴ് ഭാഗം ആയില്യ നക്ഷത്രക്കാരാവും അവർക്കൊക്കെ വിവാഹയോഗം ഉണ്ടെന്ന് പറയുന്നത് എന്തൊരു ശുംഭത്തര എന്തൊരു മണ്ടത്തരാണല്ലേ അത് എഴുപത്തഞ്ച് വയസ്സായിട്ടുള്ള ആളും കാണും ആയില്യ നക്ഷത്രക്കാരൻ തൊണ്ണൂറ്റെട്ട് വർഷ വയസ്സായിട്ടുള്ളവരും കാണും ആയില്യ നക്ഷത്രക്കാരൻ ഇവർക്ക് എങ്ങനെയാണ് വിവാഹയോഗം ഉണ്ടാവുക നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഈ പത്രമാധ്യമത്തിലെ വളരെ വലിയ ബുദ്ധിജീവികളും യുക്തിവാദികളും തന്നെ ജ്യോതിഷത്തിനും അതുമാതിരി എല്ലാത്തിനും എതിർക്കുന്നവർ തന്നെയാണ് ഇത് പ്രചരിപ്പിക്കുന്നത് എത്രയധികം വ്യക്തികളെയാണ് ഈ തെറ്റിദ്ധരിപ്പിക്കൽ ഈ പത്രമാധ്യമങ്ങൾ നടത്തുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് ഉണ്ണുന്നവൻ അറിഞ്ഞില്ലെങ്കിലും വിളമ്പുന്നവൻ അറിയണം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ആഴ്ച നിങ്ങൾക്ക് ഈ മാസം നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് ഏത് ജ്യോതിഷൻ എന്ത് ഗണിച്ചാലും അത് നൂറിൽ നൂറ് ശതമാനവും തെറ്റായിരിക്കും എന്നുള്ളത് ഞാൻ വാക്ക് തരുന്നു കാരണം ഒരേ ഗ്രഹം നിങ്ങളുടെ ജാതകത്തിൽ ഹൊറോസ്കോപ്പിൽ എവിടെ നിൽക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആ ജാതകത്തിൻ്റെ ഫലം തന്നെ ഗണിക്കുക അപ്പോൾ വെറും ആയില്യ നക്ഷത്രക്കാരനെ നോക്കിയിട്ട് അവിടെ ചന്ദ്രൻ മാത്രം നിൽക്കുന്നത് നോക്കിയിട്ടാണ് ഇവർ ഈ ഗ്രഹചാര യോഗം പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ അന്ധവിശ്വാസത്തിൻ്റെയും തെറ്റിദ്ധരിപ്പിക്കലിൻ്റെയും കൊടുമുടിയാണ് അതുകൊണ്ട് പ്രയോജനം രണ്ടു പേർക്ക് മാത്രം ഒന്ന് അത് ഗണിച്ച് പത്രങ്ങൾക്ക് കൊടുക്കുന്ന വ്യക്തിക്ക് ആയിരത്തഞ്ഞൂറ് രൂപ കിട്ടും അല്ലെങ്കിൽ രണ്ടായിരം രൂപ കിട്ടും മറ്റേ ആ പത്രത്തിലെ രണ്ട് പേജ് നോക്കാൻ വേണ്ടി കുറേ അധികം പത്രമോ മാഗസീനോ ജനങ്ങൾ വാങ്ങിക്കും നിങ്ങൾക്ക് അത് വായിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനം ഇല്ലെന്ന് മാത്രമല്ല തെറ്റിദ്ധാരണാജനകമായ അബദ്ധത്തിൽ നിങ്ങൾ ചെന്ന് ചാടുകയും ചെയ്യും എന്ന് ഓർമ്മിക്കുക ഇന്തോനേഷ്യയിലെ പ്രസിഡന്റ് സുഹാർത്തോവിനെ കുറിച്ച് നിങ്ങൾ ചിലപ്പോൾ കേട്ടുകയാണ് അദ്ദേഹത്തിൻ്റെ പേര് സുഹാർത്തോ നല്ല സുഹൃത്ത് എന്ന അർത്ഥത്തിൽ തന്നെയാണ് അച്ഛനിട്ടത് ആ സുഹാർത്തോവിന് മഹാഭാരതം വളരെ ഇഷ്ടമായിരുന്നു വളരെ ഇഷ്ടമാണ് മഹാഭാരതത്തിലെ കർണൻ എന്ന കഥാപാത്രത്തെയാണ് ഏറ്റവും അധികം സുഹാർത്തോയിനിഷ്ടം അത്ഭുതം തോന്നിയത് അദ്ദേഹം തൻ്റെ മകന് ഈ മഹാഭാരതത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ പേരിടണമെന്ന് ആഗ്രഹിച്ചു അത്രേ പക്ഷേ സുഹാർത്തോവിന് ഒരു കാര്യത്തിൽ ദുഃഖമുണ്ട് കർണൻ കൗരവരുടെ കൂട്ടത്തിൽ നിന്നതിൽ വേദനയുണ്ട് അതിനോട് സുഹാർത്തോവിന് യോജിപ്പുമില്ല അപ്പോൾ സുഹാർത്തോ എന്ത് ചെയ്തു എന്നറിയോ മകന് കർണൻ എന്ന് പേരിടുന്നതിന് പകരം സുകർണൻ എന്ന് പേരിട്ടു അതായത് നല്ല കർണൻ കർണൻ പാണ്ഡവരുടെ കൂട്ടത്തിലാണ് നിൽക്കുന്നത് എന്ന് ധരിച്ച് നല്ല കർണൻ എന്ന പേരാണ് സുകർണൻ അതാണ് ഇന്തോനേഷ്യൻ ഭാഷയിൽ സുകാർണോ ആയത് അപ്പോൾ വ്യക്തിയെ ആരാധിക്കുമ്പോഴും വ്യക്തിയിലുള്ള കുറവ് നികത്തിക്കൊണ്ടാണ് ആ വ്യക്തിയുടെ പേര് സ്വീകരിച്ചത് ശരിക്ക് എല്ലാവരുടെയും നന്മകൾ സ്വീകരിക്കാനും അവർക്ക് എന്തെങ്കിലും തിന്മകളുണ്ടെങ്കിൽ അത് ഓർമ്മിച്ച് ഓർത്ത് അത് തിരസ്കരിക്കാനും നമുക്ക് സാധിച്ചാൽ വെറും കർണൻ സുകർണൻ ആയി മാറിയതുപോലെ നമ്മുടെ മനസ്സിലും അങ്ങനെ ആയിത്തീരൂലേ ചിക്കൻ ബർഗർ വളരെയധികം ഇഷ്ടമുള്ള ഒരു കാനഡക്കാരൻ ചിക്കൻ ബർഗർ വാങ്ങിക്കാൻ വേണ്ടി അസാധാരണ വേഗതയിൽ ബൈക്കിൽ പോയി അത്രേ അയാൾ നൂറ്റി നാൽപ്പത് കിലോമീറ്ററിൽ ബൈക്കിൽ ഓടിച്ചു സ്കിഡ് ചെയ്തു താഴെ വീണു ഓൺ ദ സ്പോട്ട് മരിച്ചു അയാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തെങ്കിലും ബ്രെയിൻ ഡെഡാ ഹാർട്ട് ഡെഡല്ല തൊട്ടടുത്ത ബെഡിൽ ഒരാളുടെ ഹാർട്ട് ഏതാണ്ട് ഡെഡിലെ ഡെത്തിലേക്ക് പോകുന്നു ഡെഡ് ലെവലിലെത്തുന്നു ഇയാൾ മരിച്ചു എന്ന് ഉറപ്പായതുകൊണ്ട് ബന്ധുക്കളുടെ അനുവാദത്തോടു കൂടി അയാളുടെ ഹാർട്ട് എടുത്തിട്ട് ഇയാൾക്ക് വെച്ചു തൊട്ടടുത്ത ബെഡിലുള്ള രോഗിക്ക് ഏതോ വിധിയുടെ വൈപരീത്യം പോലെ സംഭവിച്ചത് ബ്രെയിൻ ഡെഡ് ആയ വ്യക്തി ചിക്കൻ ബർഗറിൽ വളരെ താല്പര്യമുള്ള ആളാണ് ഹാർട്ട് എടുത്ത് ആരുടെ ശരീരത്തിലാണോ വെച്ചത് അയാളൊരു പ്യുവർ വെജിറ്റേറിയനാണ് കാനഡക്കാരൻ തന്നെയാണ് ഇന്ത്യക്കാരനൊന്നുമല്ല കാനഡക്കാരൻ പ്യുവർ വെജിറ്റേറിയനാണ് കുറേ കഴിഞ്ഞ് ഈ വെജിറ്റേറിയൻ പാർട്ടി നല്ല രീതിയിൽ ആരോഗ്യവാനായി അയാൾക്ക് ചിക്കൻ ബർഗറിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ അസാധാരണമായ അട്രാക്ഷൻ അയാളും ആദ്യത്തെ വ്യക്തിയെ പോലെ തന്നെ ചിക്കൻ ബർഗറിന് അഡിക്റ്റായി വെജിറ്റേറിയൻ ആയിരുന്നിട്ട് പോലും ഏതോ അർജുനനോട് കൃഷ്ണൻ പറഞ്ഞതുപോലെ ഈശ്വര ചൈതന്യം ഇരിക്കുന്നത് ഹൃദ്ദേശേ അർജുന തിഷ്ടതി നിന്റെ വാസനയും ഈശ്വര ചൈതന്യവും ജീവാത്മാവുമെല്ലാം ഹൃദ്ദേശത്തിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞ ആ വരി അന്വർത്ഥമാകുന്നത് പോലെ ഹാർട്ട് മാറ്റിവെച്ചപ്പോൾ വാസനകളെല്ലാം മാറി സ്മെല്ല് എന്നുള്ള അർത്ഥത്തിലല്ല ഡെസ്റ്റിനി സ്മെല്ലിന് വാസന എന്നൊരർത്ഥമുണ്ട് ഉപനിഷത്തിലെ വാസന എന്ന് പറഞ്ഞാൽ ഏതൊന്നാണോ സ്വതസിദ്ധമായി നിങ്ങളിൽ വസിക്കുന്ന നിയതിയുള്ളത് അതാണ് വാസന ആ വാസന ഇയാളിൽ നിന്ന് അയാളിലേക്ക് പോയതായിരിക്കാം അതിന് കാരണം ശാസ്ത്രത്തിന് ഇന്നും അത് വിവരിക്കാൻ സാധിച്ചിട്ടില്ല ആര്യൻ ഇൻവേഷൻ തിയറി നിങ്ങൾ കേട്ട് കാണൂലേ ഭാരതത്തിലേക്ക് ആര്യന്മാർ വന്നുവെന്നും ഇവിടെയുള്ള ദ്രാവിഡന്മാരെ കൊന്നു കുഴിച്ചു മൂടിയെന്നും അവരാണ് വേദങ്ങൾ രചിച്ചതെന്നും അവരങ്ങനെ ഗാൻഡഹാറിൽ നിന്നോ താഷ്കണ്ടിൽ നിന്നോ ടിബറ്റിൽ നിന്നോ സ്വിറ്റ്സർലൻഡിൽ നിന്നോ ജർമ്മനിയിൽ നിന്നോ ഇംഗ്ലണ്ടിൽ നിന്നോ പല പേരുകളാണ് പല സമയത്ത് പലരും പറയുന്നത് ഇവിടേക്ക് വന്നപ്പോൾ ഒരു വിഭാഗം നേരെ യൂറോപ്പിലേക്ക് പോയി ഒരു വിഭാഗം ഇവിടെ വന്നു എന്നെല്ലാമുള്ള പച്ച കള്ളക്കഥ ഉണ്ടാക്കിയത് ഇംഗ്ലീഷുകാർക്ക് ഇവിടെ ഭരിക്കാൻ വേണ്ടിയിട്ടാണ് മാക്സ് മുള്ളറും മെക്കോളയും അതുപോലെയുള്ള കുറേ ഭരണാധികാരികളും ഭരണാധികാരികളെ സപ്പോർട്ട് ചെയ്തവരും ചരിത്രകാരന്മാരെന്ന് അഭിമാനിക്കുന്നവരും വെറുതെ വീട്ടിനകത്ത് കുത്തിയിരുന്ന് ഇംഗ്ലീഷുകാരിൽ അപ ഇന്ത്യ ഇംഗ്ലീഷുകാർക്ക് ഭരിക്കാൻ വേണ്ടി ഭാരതീയരിൽ അപകർഷതാബോധം ഉണ്ടാക്കാനും ഭാരതീയരെ അടിച്ചമർത്താനും ഭാരതത്തിലുള്ളത് സർവ്വതും ചൂഷണം ചെയ്യാനും വേണ്ടി ഉണ്ടാക്കിയ ആ ആര്യൻ അധിനിവേശ സിദ്ധാന്തം ലോക മണ്ണിൽ നിന്ന് മസ്തിഷ്കത്തിൽ നിന്ന് തുടച്ചു നീക്കി കഴിഞ്ഞിട്ടും ഇന്നും ഭാരതത്തിലെ പലരും അത് ഏറ്റുപാടിക്കൊണ്ട് നടക്കുന്നു നിർഭാഗ്യവശാൽ അത് തന്നെ സ്കൂളിലെ പുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്നു അത് മാറ്റാൻ ശ്രമിച്ചാൽ ഏതോ വലിയ അപരാധമാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു ലോകത്തിലെ ഒരു രാജ്യത്തിലും അവനവനെ അവനവൻ്റെ പൂർവികരെ അക്രമികളാണ് എന്ന് മുദ്രകുത്തിയാൽ അവരത് അംഗീകരിക്കില്ല അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പൂർവ്വ പിതാമഹന്മാർ അക്രമികളായിരുന്നു അവരിടിച്ചു കയറി നശിപ്പിച്ചു കൊന്നു കുഴിച്ചു മൂടി ഈ രാഷ്ട്രത്തെ കീഴടക്കിയതാണ് അതുപോലെ ഞങ്ങൾക്കും ചെയ്യാൻ അവകാശമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ചെയ്ത ആ സിദ്ധാന്തം ലോകത്തിൽ എവിടെയാണെങ്കിലും അവർ സ്വീകരിക്കില്ല നമ്മളുടെ നാട്ടിൽ മാത്രം ജവഹർലാൽ നെഹ്റുവിന് മുമ്പും സ്വീകരിച്ചു അതിനുശേഷവും സ്വീകരിച്ചു ഇന്നും അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മുകളിലേക്ക് നോക്കി കാർക്കിച്ചു തുപ്പിയാൽ വീഴുന്നത് അവനവൻ്റെ ശരീരത്തിലാണ് എന്ന ധാരണ പോലും ഇല്ലാതെയാണ് പലപ്പോഴും ബുദ്ധിയുള്ളവരെന്ന് പറയുന്നവർ ഈ ആര്യൻ ഇൻവേഷൻ തിയറിയെ ആര്യൻ അധിനിവേശ സിദ്ധാന്തത്തെ പാടിപ്പുകഴ്ത്തുന്നതും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും നിർഭാഗ്യം സ്വന്തം രാഷ്ട്രത്തെയും സംസ്കാരത്തെയും കുടുംബത്തെയും അവനവനെ തന്നെയും മറ്റാരെങ്കിലും ഭ്രാന്തനാണ് എന്ന് വിളിച്ച് കൈയടിച്ച് കൂക്കി വിളിച്ച് കളിയാക്കിയാൽ നിങ്ങൾ അക്രമികളും കൊലയാളികളും കൊള്ളക്കാരുമാണെന്ന് പറഞ്ഞാൽ അത് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് അവനവനത് സ്വീകരിക്കുക ഇവിടെയുള്ള വളരുന്ന തലമുറയെ അത് സ്വീകരിപ്പിക്കുക ആ ഒരു ഗതികേട് ഇന്നും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും പരമപവിത്രമായ ഭാരതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിക്കണം മഹാഭാരതം നടന്ന കഥയാണോ അല്ല ഇരുന്ന കഥയാണോ അല്ല ഓടുന്ന കഥയാണോ ചരിത്രമാണോ സംഭവമാണോ എന്ന് പലരും ചോദിക്കാറുണ്ട് ഞാൻ അവരോടെല്ലാം തിരിച്ചു ചോദിക്കാറുള്ളൊരു ചോദ്യം നടന്ന കഥയാണെങ്കിൽ എന്താ അല്ലെങ്കിൽ എന്താ പ്രശ്നം അല്ല സാർ ഒന്നുമില്ല വെറുതെ ചോദിക്കുകയാണ് എന്തിനാ ഇങ്ങനെ വെറുതെ ചോദിക്കുന്നത് അല്ല സർ വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ എന്തിനു വേണ്ടിയാണ് വെറുതെ ചോദിക്കുന്നത് ഒന്നുമില്ല സർ ചുമ്മാ ചോദിച്ചു എന്നേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഇതിനൊരു ഉത്തരേ ഉള്ളൂ നടന്നതാണെങ്കിൽ നമുക്കെന്താണ് നടന്നതല്ലെങ്കിൽ നമുക്കെന്താണ് ഇരുന്നതാണെങ്കിൽ നമുക്കെന്താണ് ഓടിയതാണെങ്കിൽ നമുക്കെന്താണ് ആ മഹാഭാരതത്തിലെ സന്ദേശം നമ്മളുടെ ജീവിതത്തിന് ഏതെങ്കിലും പ്രകാരത്തിൽ പ്രയോജനപ്പെടുമെങ്കിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മാനവരാശിക്ക് ഏത് നല്ല അറിവുകൾ ഏത് പുസ്തകത്തിൽ നിന്നാണെങ്കിലും മാനവരാശിയുടെ ഏത് വിഭാഗത്തിൽ നിന്നാണെങ്കിലും ഏത് രാജ്യത്തിൽ നിന്നാണെങ്കിലും ഏത് കാലഘട്ടത്തിൽ ഉണ്ടായതായാലും അത് സ്വീകരിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പമുള്ളത് അങ്ങനെയാണ് അതെല്ലാം നോക്കേണ്ടത് രാമായണം നടന്നതാണോ അതല്ല ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്ന ആളാണോ മഹാവിഷ്ണു എവിടെയാണ് താമസിക്കുന്നത് ഉപനിഷത്തിലെ നജികേതസ് ഏത് സംസ്ഥാനക്കാരനാണ് മഹാബലി യഥാർത്ഥത്തിൽ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്ന പാർട്ടിയാണോ അതല്ല അദ്ദേഹം ത്രിപുരയിൽ നിന്ന് വന്ന ആളാണോ വാമനന് ശേഷം പരമ പരശുരാമനുണ്ടായോ പരശുരാമന് ശേഷം രാമൻ വാമനുണ്ടായോ ഏതുണ്ടായാൽ നമുക്കെന്താണ് ഏതുണ്ടായില്ലെങ്കിൽ നമുക്കെന്താണ് ചരിത്രത്തിൽ പി എച്ച് ഡി എടുക്കാൻ പോകുന്നവർക്ക് അതൊക്കെ നോക്കേണ്ടത് ചരിത്രത്തിൽ പി എച്ച് ഡി എടുക്കാൻ ഇതിൻ്റെ അറിവ് വേണമെന്നും വലിയ നിർബന്ധമില്ല ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ ആര്യൻ ഇൻവേഷൻ തിയറി എന്ന ശുദ്ധ അസംബന്ധ തിയറിയിൽ ആയിരക്കണക്കിന് പി എച്ച് ഡികൾ എടുത്തിട്ടുണ്ട് അവർക്കും പി എച്ച് ഡി കൊടുക്കാനും ആ തീസീസ് പരിശോധിക്കാനും ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് പോലും ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല എന്നും എൻ്റെ ശ്രോതാക്കൾ ഓർമ്മിക്കുക എന്ത് എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് നടന്നു എന്നുള്ളതിനേക്കാൾ ഉപരി എന്ത് എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് നടന്നത് ഇന്നത്തെ കാലത്ത് എത്രത്തോളം പ്രയോജനമുണ്ട് അതെൻ്റെ ജീവിതത്തെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ജീവിതത്തെ ധന്യമാക്കാൻ എത്രത്തോളം അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കും അതായിരിക്കണം നമ്മുടെ ചിന്താധാര അതിലപ്പുറം നമ്മൾ കടന്ന് നമുക്ക് ഏത് ഉത്തരം കിട്ടിയാലും അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ പ്രയോജനമൊന്നുമില്ല ഉണ്ടോ എന്ന് ചിന്തിച്ചു നോക്കൂ ഒരു പ്രയോജനമില്ല ഇനി അഥവാ നിങ്ങളുടെ ഇൻക്വിസിറ്റീവ് മെൻറ്റാലിറ്റിയെ അന്വേഷണ ബുദ്ധിയെ അത് കാര്യമായി സ്വാധീനിക്കുമെങ്കിൽ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് സംഭവിച്ചതാണ് എന്ന് ധരിച്ചിട്ട് കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്ത് നോക്കാം എന്നിട്ട് സംഭവിച്ചതല്ല എന്ന് വിചാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്ത് നോക്കാം അവസാനം നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടാതിരിക്കില്ല ഗോപാലകൃഷ്ണൻ പറയുന്നു നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിരിക്കും ആ ഉത്തരത്തിൽ നിന്ന് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക പ്രവചനങ്ങളെല്ലാം തെറ്റല്ലേ എന്ന് പലരും ചോദിക്കാറുണ്ട് പ്രവചനങ്ങൾ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രകർഷേണ യത് വചനം ദദാതി തദൈവ പ്രവ പ്രവചനം സന്തോഷത്തോടുകൂടി ഏത് വാക്കുകളാണോ കൊടുക്കുന്നത് അതിനെയാണ് പ്രവചനം എന്ന് പറയുക ജ്യോതിഷികൾ ചെയ്യുന്നതും പ്രവചനമാണ് ഹസ്തരേഖാ വിദഗ്ധർ ചെയ്യുന്നതും പ്രവചനമാണ് കാലാവസ്ഥാ നിരീക്ഷകർ ചെയ്യുന്നതും പ്രവചനമാണ് വേൾഡ് വാച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതും പ്രവചനമാണ് ജനസംഖ്യ പ്രവചിക്കുന്നവരാണുള്ളത് അഞ്ചു വർഷത്തെ നമ്മളുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതും പ്രവചനമാണ് അത് മാത്രമല്ല നമ്മളെപ്പോഴും പറയാറുണ്ട് പഞ്ചവത്സര പദ്ധതി അതും പ്രവചനമാണ് നമ്മൾ ഏതെല്ലാം അണക്കെട്ടുണ്ടാക്കാൻ എമൗണ്ട് സമ്പത്ത് മാറ്റിവെക്കുന്നോ അത് പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാരതത്തിൽ നടക്കുന്ന ഓരോ കാര്യവും പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകത്തിലെ ഭൂമികുലുക്കമായാലും സുനാമി ആയാലും കൊടുങ്കാറ്റായാലും ഭക്ഷ്യ വിഭവങ്ങളുടെ വളർച്ചയാണെങ്കിലും ലഭ്യതയാണെങ്കിലും ജനസംഖ്യയുടെ ഏറ്റക്കുറച്ചിലുകളാണെങ്കിലും ബുഷ് എന്ത് ചെയ്യണം അമേരിക്കൻ പ്രസിഡൻ്റാണ് ബുഷ് കുറ്റിക്കാടല്ല അമേരിക്കൻ പ്രസിഡൻ്റ് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ത് ചെയ്യണമെങ്കിലും ഇവരെല്ലാം പ്രവചനമാണ് പ്രവചനം എന്ന് പറയുന്നത് തെറ്റല്ല പ്രവചനം നടത്തുന്നത് അതിനു മുമ്പ് സംഭവിച്ചിരിക്കുന്ന പല പല പല പാരാമീറ്റേഴ്സും ഘടകങ്ങളും വിലയിരുത്തിയിട്ടാണ് ഇപ്പോഴത്തെയും നാളത്തെയും കാര്യങ്ങൾ പ്രവചിക്കുക അപ്പോൾ പ്രവചനം ശരിയാകാം തെറ്റാകാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഭാരതത്തിൽ ക്ഷാമമുണ്ടാകുമെന്നും ഭാരതത്തിലെ ജനസംഖ്യയുടെ ഇരുപത് ശതമാനം ക്ഷാമത്തിൽ മരിക്കുമെന്നും പ്രവചിച്ചിരുന്നു ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഇൻസ്റ്റിറ്റ്യൂട്ട് വേൾഡ് വാച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പക്ഷേ എന്താ സംഭവിച്ചത് ഭാരതം അസാധാരണമാം വിധം ഏറ്റവും അധികം ഭക്ഷ്യ ഉൽപാദനം നടത്തിയ ഒരു വർഷമാണത് അപ്പോൾ ആ പ്രവചനം തെറ്റി റഷ്യ ഒരിക്കലും തകരില്ല എന്ന് പലരും പറഞ്ഞിരുന്നു തകർന്ന തരിപ്പണമായി അമേരിക്ക ലോകത്തെ കിടുകിട വിറപ്പിക്കുമെന്ന് പലരും പറഞ്ഞു ഇപ്പോൾ അമേരിക്കയെ വിറപ്പിക്കുന്നവർ വേറെ ആൾക്കാരുണ്ട് അങ്ങനെ ഭാരതത്തിൽ രാജീവ് ഗാന്ധി മരിച്ചു വീണപ്പോൾ ഭാരതം കണ്ടം തുണ്ടമായി തീരുമെന്ന് അമേരിക്ക പ്രവചിച്ചു മാത്രമല്ല അവരുടെ സെവൻത്ത് ഫ്ലീറ്റ് കപ്പൽ ഭാരതത്തിലെ ഇന്ത്യൻ ഓഷ്യനിലേക്ക് വരികയും ചെയ്തു ഒന്നും സംഭവിച്ചില്ല ഇന്ദിരാഗാന്ധി മരിച്ചപ്പോഴും ഒന്നും സംഭവിച്ചില്ല ഖാലിസ്ഥാൻ മൂവ്മെൻ്റ് ശക്തിപ്പെട്ടപ്പോൾ പഞ്ചാബ് ഭാരതത്തിൽ നിന്ന് വിട്ടുപോകുമെന്ന് പലരും പ്രവചിച്ചു അതൊന്നും സംഭവിച്ചില്ല അപ്പോൾ ഈ പ്രവചനം എന്ന് പറയുന്നത് വെറും പ്രോബബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് അത് ഏതെല്ലാം ശരിയെന്നോ ഏതെല്ലാം തെറ്റെന്നോ ജ്യോതിഷി പറഞ്ഞാലും ഹസ്തരേഖാ ശാസ്ത്രജ്ഞൻ പറഞ്ഞാലും അതുപോലെ കാലാവസ്ഥാ നിരീക്ഷകൻ പറഞ്ഞാലും വേൾഡ് വാച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞാലും പ്രയോജനമുണ്ടെങ്കിൽ മാത്രം മുൻകരുതലുകൾ എടുക്കാൻ വേണ്ടിയിട്ട് അത് മനസ്സിലാക്കാം അല്ലാത്തത് ഔട്ട്റൈറ്റ് തിരസ്കരിക്കാം ഇനി തിരസ്കരിക്കാൻ സാധിച്ചില്ലെങ്കിലും അതിനെക്കുറിച്ച് പരിധിക്കപ്പുറം വേവലാതിപ്പെടാതിരിക്കുക അങ്ങനെ സാധിച്ചാൽ തന്നെ വലിയ ഒരാശ്വാസം നമുക്ക് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് എന്തിനാ ആൽമരത്തിന് പ്രദക്ഷിണം വയ്ക്കുന്നത് ആൽമരം ഈശ്വരനാണോ അത് ദൈവമാണോ മരത്തിന് പ്രദക്ഷിണം വയ്ക്കുന്നവർ ശുദ്ധ മണ്ടന്മാരല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് പലരും ഇല്ലേ നിങ്ങളും കേട്ട് കാണും അങ്ങനത്തെ ചോദ്യത്തിന് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ ആൽമരത്തിന് പ്രദക്ഷിണം വയ്ക്കുന്നതിന് വലിയൊരു ഉദ്ദേശമുണ്ട് ആൽമരത്തിൽ നിന്നാണ് തേർട്ടി പി പി എം മുപ്പത് പാർട്സ് പെർ മില്യൺ അളവിൽ ഓസോൺ എന്ന വാതകം ഉണ്ടാവുന്നത് ഓസോൺ വളരെ കൂടിയ അളവിൽ പോയിസണസ് ഗ്യാസാണ് പക്ഷെ കുറഞ്ഞ അളവിൽ അത് പോയിസണസ് അല്ല ആൻറ്റി ഇൻഫെക്റ്റൻ്റ് ആണ് ആൻറ്റി പെസ്റ്റിസ് ആൻറ്റി പെസ്റ്റാണ് ആൻറ്റി ഇൻസെക്ടിസൈഡ് ഇൻസെക്റ്റിനെ കൊല്ലാൻ പറ്റുന്നതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ ഓസോൺ നമ്മൾ ശ്വസിക്കുകയാണെങ്കിൽ ചെറിയ അളവിൽ ശ്വസിക്കുകയാണെങ്കിൽ ശ്വാസകോശ സംബന്ധമായ ഒത്തിരി രോഗങ്ങളില്ലാതെയാവുമെന്ന് നമുക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ആൽമരത്തിന് ഏഴ് പ്രാവശ്യം രാവിലെ എട്ട് മണിക്ക് മുമ്പ് മഴയില്ലാത്ത ദിവസം കാറ്റ് ഇല്ലാത്ത ദിവസം വായുവിനേക്കാൾ ഡെൻസിറ്റി ഉള്ളത് കൊണ്ട് ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഓസോൺ ഉണ്ടാവും ആ ഓസോൺ മൂക്കിലൂടെ അകത്തേക്ക് കയറാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഏഴ് പ്രാവശ്യം സാവധാനത്തിൽ കൈവീശാതെ എട്ട് മണിക്ക് മുമ്പ് കാറ്റില്ലാത്ത ദിവസം മഴയില്ലാത്ത ദിവസം ആൽമരത്തിന് പ്രദക്ഷിണം വെക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഈശ്വരീയ അംശമാണ് എന്നുള്ളൊരു ധാരണ കൂടി കൊടുത്താൽ മിക്കവാറും എല്ലാവരും പ്രദക്ഷിണം വയ്ക്കും അത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അപ്പോൾ ചില വിശ്വാസങ്ങളെ സയൻറ്റിഫിക്കായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരം ജീവിതത്തിന് പ്രയോജനപ്പെടുന്നതാണെങ്കിൽ ആ ആചാരം അനുഷ്ഠിക്കുക അതിനുള്ള ധാരണകൾ മാത്രം മാറ്റണമെന്നേ ഉള്ളൂ അറിവുകൾ തെറ്റായിട്ടുണ്ടെങ്കിൽ അറിവിനെ ശരിയാക്കിയാൽ മതി ആചാരം മാറ്റണ്ട ആചാരം തന്നെ മാറ്റിയാൽ അതിൻ്റെ പ്രയോജനം ഇല്ലാതെയാവും അപ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കാനുള്ളത് ദുരാചാരത്തിൻ്റെ ആചാര സത്യം തത്വം പറഞ്ഞു എന്നിട്ട് എന്നിട്ടതിനെ സദാചാരമാക്കി ബോധ്യപ്പെടുത്തുക വലിയ നെഗറ്റീവ് അതിലുണ്ടെങ്കിൽ ആൾട്ടർനേറ്റീവ് കൊടുക്കുക മറ്റൊരു വ്യത്യാസമുള്ളത് കൊടുക്കുക അങ്ങനെ ദുരാചാരത്തെ സദാചാരമാക്കി മാറ്റി അനാചാരത്തെ സദാചാരമാക്കി മാറ്റി അജ്ഞതയെ ജ്ഞാനമാക്കി മാറ്റിയാൽ എല്ലാ നന്മകളും മിക്കവാറും നമുക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കും അങ്ങനെ ഒന്നാണ് ആൽമരത്തിൻ്റെ പ്രദക്ഷിണം അത് ശരീരത്തിന് നല്ലതാണ് ശ്വാസകോശത്തിന് നല്ലതാണ് ആരോഗ്യത്തിന് നല്ലതാണ് അതൊരു വ്യായാമമാണ് മാത്രമല്ല നമ്മുടെ ശ്വാസകോശം ശുദ്ധീകരിക്കാൻ രക്തം ശുദ്ധീകരിക്കാൻ ഉത്തമമായ ഒരു ചെറിയ വ്യായാമവും കൂടിയാണത് അതുകൊണ്ട് ജീവിതത്തിൽ പകർത്തുക തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ മാറ്റണം അജ്ഞതയുണ്ടെങ്കിൽ മാറ്റണം എന്ന് മാത്രം ഓർമ്മിക്കുക സാധിക്കുമല്ലോ ഇല്ലേ കുറേ ചെറിയ ചെറിയ സന്ദേശങ്ങൾ നൽകാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ട എത്രത്തോളം വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുമോ അത്രത്തോളം പ്രോത്സാഹിപ്പിക്കണം അത് ആ വ്യക്തിയിൽ നന്മ നിറഞ്ഞ ഒരു വികാരം വിചാരം വിശ്വാസം ഉണ്ടാക്കുന്നു മാത്രമല്ല ഒരു വലിയ കടപ്പാട് നിങ്ങളോട് ആ വ്യക്തിക്ക് ഉണ്ടായിത്തീരുകയും ചെയ്യുന്നു അതുകൊണ്ട് എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം സാധിക്കുന്നിടത്തോളം വ്യക്തികൾ ദുഃഖവും വേദനയും ഉണ്ടെങ്കിൽ അവരെ ആശ്വസിപ്പിക്കണം ആശ്വസിപ്പിക്കാൻ പലപ്പോഴും സാധിക്കില്ല ജോലി തിരക്ക് മറ്റെല്ലാം കൊണ്ട് വിശ്രമിക്കുന്ന വേളയിലാണെങ്കിൽ സമയമുള്ള വേളയിലാണെങ്കിൽ സാധിക്കുന്ന വേളയിലാണെങ്കിൽ ആശ്വസിപ്പിക്കാം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയണം എന്നതിനർത്ഥമില്ല അവരവരെ കണ്ടമാനം വളരെ കാര്യമായിട്ട് അലട്ടുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കണം ഒരുപക്ഷെ ഒരു ആശ്വാസ വാക്ക് ഒരു കുടുംബത്തെ തന്നെ മൊത്തത്തിൽ രക്ഷിച്ചു എന്ന് വരും അത് തെറ്റിദ്ധാരണകളിൽ നിന്ന് മോചിപ്പിക്കാനും അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനും വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് മോചിപ്പിക്കാനും ഈ ആശ്വാസവചനങ്ങളിലൂടെ സാധിച്ചു എന്ന് വരും ടച്ച് തെറാപ്പി എന്ന് ഇംഗ്ലീഷിലൊരു വാക്കുണ്ട് ചില വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അനുഗ്രഹിക്കുമ്പോൾ ഒന്ന് തലോടുക ഭംഗിയായിട്ട് അയാളുടെ പുറകിൽ തട്ടി തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയോ തലോടുകയോ ചെയ്തിട്ട് ഒന്ന് ചിരിച്ചുകൊണ്ട് അയാളുടെ അടുത്ത കാര്യങ്ങൾ വിവരിക്കുക നന്നായി വരും എന്ന് പറയുക അത് പുറത്ത് തട്ടിക്കൊണ്ട് പറയാനും സാധിക്കുകയാണെങ്കിൽ അതിന് ടച്ച് തെറാപ്പി എന്നൊരു പേര് കൂടിയുണ്ട് ചെറിയ കുട്ടികളെ അമ്മമാർ വാരിയെടുത്ത് നെഞ്ചത്തോട് ചേർത്ത് വെച്ച് അതുപോലെ തന്നെ ഉമ്മ കൊടുത്ത് ലാളിക്കുമ്പോൾ ആ കുട്ടിയിൽ അസാധാരണമായ വളർച്ചയുടെ അനുഭൂതി ഉണ്ടാവുകയാണ് അതും ടച്ച് തെറാപ്പിയാണ് വാർദ്ധക്യത്തിലിരിക്കുന്ന വ്യക്തിയുടെ പുറകിലൊന്ന് തലോടിക്കൊണ്ട് ചെയ്താൽ അച്ഛനെ പോലും മകൻ അങ്ങനെ ടച്ച് തെറാപ്പിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും രോഗികൾ അടുത്തിരുന്ന് പുറകിലൊന്ന് വെറുതെ തലോടിക്കൊണ്ടിരുന്നാൽ അവർക്കൊരു ദിവ്യാനുഭൂതിയാണ് ഉണ്ടാവുക അതും ടച്ച് തെറാപ്പിയാണ് ചിലർ കരയുന്ന സമയത്ത് കവളത്തെ തട്ടിക്കൊണ്ട് മോൻ എന്തിനാ കരയുന്നത് എന്നൊന്ന് ചോദിച്ചു നോക്കാം ഇതൊരാശ്വാസമാണ് അടുത്ത കാലത്ത് സത്യസായി ബാബയെ കാണാൻ പുട്ടപർത്തിയിലേക്ക് പോകാനൊരു ഭാഗ്യമുണ്ടായി ഞാൻ സ്വാമിയുടെ കാലിൻ്റെ ഏറ്റവും അടുത്തിരുന്നു എൻ്റെ കവിളത്തെ തട്ടിക്കൊണ്ട് എന്നോട് ചോദിച്ചു നീ എന്തുകൊണ്ട് ഇത്രയും കാലം എൻ്റെ അടുത്ത് വന്നില്ല പി എച്ച് ഡി ചെയ്തത് ഹൈദരാബാദിലായത് കാരണം കുറച്ച് തെലുങ്കറിയാം അപ്പം നീ ഇന്തവരക്കു ഏമി മാതികര റാലേതു എന്നൊരു ചോദ്യമാണ് ചോദിച്ചത് എന്താ വരാത്തത് എന്നിട്ട് അടുത്ത തെലുങ്കിൽ തന്നെ ചോദിച്ചു എപ്പോഴാണ് ഇവിടെ എത്തിയത് ആ ഒരു ചോദ്യം ഒരു കരച്ചിലാണ് എന്നെ കൊണ്ട് എത്തിച്ചത് ഞാനുമായിട്ട് വലിയ പരിചയമില്ല എന്നെയും പരിചയമില്ല എന്നാലും ഒരു ദിവ്യാനുഭൂതിയുടെ തലത്തിലേക്ക് ആ ടച്ച് തെറാപ്പി അല്ലെങ്കിൽ ആ അനുഭൂതി എനിക്ക് അനുഭവിക്കാൻ നേരിട്ട് സാധിച്ചു നമുക്കെല്ലാവർക്കും ഇതിൻ്റെ ഒരംശമെങ്കിലും പലർക്കും കൊടുക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു സാധിക്കുമെങ്കിൽ ചെയ്യാം എവിടെയെങ്കിലും നമുക്ക് തെറ്റു പറ്റിയിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ആരോടാണോ അതിന് മാപ്പ് പറയേണ്ടത് അവിടെ ചെന്ന് വ്യക്തമായ ഭാഷയിൽ എനിക്കിങ്ങനെ ഒരു തെറ്റുപറ്റി ക്ഷമിക്കണമെന്ന് പറയാൻ ഒരിക്കലും മടിക്കരുത് നമ്മളുടെ മനസ്സിൻ്റെ ഭാരം ഒത്തിരി കുറയ്ക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ അഹങ്കാരവും ഒത്തിരി കുറയ്ക്കാൻ സാധിക്കും നമ്മുടെ ഏതൊക്കെയോ തരത്തിലുള്ള ഭാവങ്ങൾ വീക്ഷണങ്ങൾ ഇല്ലാതെയാക്കാൻ സാധിക്കും കുറേയധികം ഞാൻ സാധാരണക്കാരനാണെന്ന് ബോധം ഉണ്ടാക്കാൻ സാധിക്കും അപ്പം തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റുപറ്റി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്താനും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയാനും സാധിക്കുമ്പോൾ നമുക്ക് വലിയൊരു ദിവ്യാനുഭൂതി ഉണ്ടാകും എന്ന് തോന്നുന്നു നമ്മളെ മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക അവർ വേണമെങ്കിൽ അംഗീകരിക്കട്ടെ വേണ്ടെങ്കിൽ വേണ്ട പലപ്പോഴും ശ്രീനാരായണ ഗുരുദേവൻ്റെ വലിയ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താൻ സാധിക്കണം വാദിക്കാനും ജയിക്കാനുമാകരുത് നമ്മൾ അറിവ് കൊടുക്കുന്നത് അറിയാനും അറിയിക്കാനും മാത്രമായിരിക്കണം ഒരു കാരണവശാലും നമ്മൾ വാദിക്കാൻ നിന്നാൽ അനുനിമിഷം നമ്മളുടെ മൂല്യം വാല്യൂ കുറയല്ലാതെ നമ്മൾ വലിയ ആളാവില്ല നമ്മൾ ഉയരില്ല നമ്മൾ ജ്ഞാനിയാവില്ല എന്നും എത്ര വലിയ സിദ്ധാന്തമായാലും എത്ര വലിയ കാര്യമാണെങ്കിലും അറിയിക്കുന്നതോടുകൂടി നിർത്തുക അത് അംഗീകരിപ്പിക്കാനുള്ള വഴിയിലേക്ക് എത്താതിരിക്കുക നമ്മുടെ ജീവിതത്തിൽ കേരളത്തിൽ പ്രത്യേകിച്ചും ഉറക്ക പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനും ജയിക്കാൻ കാരണം മറ്റുള്ളവനെ കൊണ്ട് അംഗീകരിപ്പിക്കാനുള്ള വലിയ ഒരു കടിഞ്ഞാൺ പിടുത്തം പോലെയുള്ള വാശിയാണ് അതാണ് പിന്നീട് പകയായി തീരുന്നത് അതുകൊണ്ട് അംഗീകരിക്കാനോ അംഗീകരിപ്പിക്കാനോ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതിന് പകരം അറിയാനും അറിയിക്കാനുമുള്ള ശ്രമം മാത്രം നടത്തുക നിമിത്ത ഗുരു എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ചിലപ്പോൾ നമ്മളിതിങ്ങനെ ചെയ്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും ചിലർ നമ്മളെ പുച്ഛിക്കും അവഹേളിക്കും കളിയാക്കും നിരുത്സാഹപ്പെടുത്തും അങ്ങനെയുള്ള നെഗറ്റീവുകളിൽ നിന്ന് വലിയൊരു പോസിറ്റീവ് ഉണ്ടാവും അതിനെയാണ് നിമിത്ത ഗുരു എന്ന് പറയുക ആരാധ്യനായ ഗാനഗന്ധർവൻ യേശുദാസ് എപ്പോഴും പറയാറുണ്ട് അദ്ദേഹം പാട്ട് പഠിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അച്ഛന് വലിയ നിർബന്ധം ഉണ്ടായിരുന്നു മകനെ പാട്ട് പഠിപ്പിക്കണമെന്ന് അപ്പം ഇങ്ങനെ പാട്ടിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന വേളയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ഗുരുവിനോട് ചോദിച്ചു അത്രേ ഈ നസ്രാണിയാണോ കർണാടക സംഗീതം പഠിച്ച് വലിയ ആളാവാൻ പോകുന്നത് എന്ന് ആ ചോദ്യം യേശുദാസിനെ ഒത്തിരി സ്വാധീനിച്ചു ഇന്നും യേശുദാസിൻ്റെ മനസ്സിൽ ആ വ്യംഗ്യാർത്ഥത്തിൽ കളിയാക്കിയ വ്യക്തിയുടെ ചിത്രവുമുണ്ട് ആ വരികളുമുണ്ട് യേശുദാസിൻ്റെ തന്നെ ഭാഷയിൽ ആ വ്യംഗ്യാർത്ഥത്തിൽ കളിയാക്കിയ വ്യക്തിയുടെ ആ വചനങ്ങളില്ലായിരുന്നുവെങ്കിൽ ഇന്ന് യേശുദാസു യേശുദാസായി മാറില്ലായിരുന്നു അപ്പോൾ യേശുദാസ് യേശുദാസായി മാറാൻ ഒരു നിമിത്ത ഗുരുവായിരുന്നു ആ വ്യക്തി ഇതുപോലെയാണ് രാമായണം രാമായണമായി മാറാൻ കാരണം വാൽമീകിയല്ല രാമനല്ല ലക്ഷ്മണനല്ല ഭരതനല്ല ശത്രുഘ്നനല്ല കൈകേയിയല്ല ദശരഥനല്ല രാമായണം രാമായണമായി മാറിയത് മന്ദര ഉണ്ടായിരുന്നതുകൊണ്ട് മാത്ര ആ മന്ദര കൈകേയിയോട് രാമനെ കാട്ടിലേക്ക് അയക്കണമെന്ന് ഉപദേശിച്ചില്ലായിരുന്നു എങ്കിൽ രാമൻ അയോധ്യയിലെ രാജാവാകുമായിരുന്നു ഒരു വർഷം കഴിയുമ്പോൾ രാമൻ്റെ മന്ത്രിസഭയുടെ ഒന്നാം വാർഷികം അഞ്ച് വർഷം കഴിയുമ്പോൾ ഇന്നത്തെ പോലെ ഇലക്ഷനും വോട്ടുപിടുത്തവും കാലുപിടുത്തവും പട്ടിപിടുത്തവും ഒന്നുമില്ല അപ്പോൾ അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും ശ്രീരാമൻ്റെ മന്ത്രിസഭയുടെ അഞ്ചാം വാർഷികം ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ ശ്രീരാമൻ്റെ മന്ത്രിസഭയുടെ സിൽവർ ജൂബിലി അൻപത് വർഷം കഴിയുമ്പോൾ ശ്രീരാമൻ്റെ മന്ത്രിസഭയുടെ ഗോൾഡൻ ജൂബിലി പത്ത് എഴുപത് എൺപത് വയസ്സാവുമ്പോഴത്തേക്കും ശ്രീരാമൻ വാർദ്ധക്യ സഹജമായ രോഗത്താൽ നാട് നീങ്ങി എന്ന് പറഞ്ഞ ഒരു വാർത്തയും വരും ഇപ്പം പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടി ഒരു പുസ്തകത്തിൽ എഴുതുകയാണെങ്കിൽ എത്രയുണ്ടാവും രാമായണം കൂടി വന്ന പതിനഞ്ച് പേജ് ശ്രീരാമനേക്കാളും മഹത്തായ രീതിയിൽ രാജ്യം ഭരിച്ച വ്യക്തിയാണ് അശോക ചക്രവർത്തി അശോകൻ്റെ പേരിൽ എന്തുകൊണ്ടാണ് ഒരു രാമായണം ഉണ്ടാവാത്തത് ഇതുപോലെയുള്ള അനുഭവങ്ങൾ അശോകൻ എഴുതാനില്ല അതുകൊണ്ടാണ് ഉണ്ടാവാത്തത് അപ്പോൾ ശ്രീരാമൻ്റെ ജീവിതത്തിനൊരു ഡെസ്റ്റിനിയുണ്ട് നിയതിയുണ്ട് ഒരു നിമിത്തമുണ്ട് ഭൂമിയിലേക്ക് വരാൻ അത് രാവണ നിഗ്രഹമാണ് ആ രാവണ നിഗ്രഹം നടക്കുക എന്നുള്ളത് പ്രകൃതിയുടെ നിയമമാണ് രാവണനെ തിരിച്ച് വിഷ്ണു സന്നിധിയിലേക്ക് എത്തിക്കാൻ ഈ നിഗ്രഹം കൂടിയേ തീരൂ അതുകൊണ്ട് ഈശ്വരൻ തന്നെ ഭൂമിയിലേക്ക് വന്നത് തൻ്റെ എല്ലാം എല്ലാമായ രാവണനെ തിരിച്ച് ദേവസന്നിധിയിലേക്ക് തന്നെ കൊണ്ടുപോകാനാണ് അദ്ദേഹം ചെയ്തു തീർക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അത് രാവണൻ ചെയ്തു തീർത്തു അത് കഴിഞ്ഞപ്പോൾ രാവണനെ തിരിച്ചു കൊണ്ടുപോകണം അതിനാണ് രാമൻ വന്നത് യഥാർത്ഥത്തിൽ രാമൻ വന്നത് അയോധ്യ ഭരിക്കാനേ അല്ല അതുകൊണ്ട് രാമനെ അയോധ്യ ഭരിപ്പിക്കാതിരിക്കേണ്ടത് നിയതിയാണ് ഡെസ്റ്റിനിയാണ് ആ ഡെസ്റ്റിനിയുടെ ഉപകരണമായത് മന്ദരയാണ് ആ മന്ദരയിലൂടെ കൈകേയിയുടെ ഉപദേശം വന്നതുകൊണ്ടാണ് രാമൻ നേരെ കാട്ടിലേക്ക് പോയി ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്കറിയാം അതുകൊണ്ട് യേശുദാസൻ സംഗീതജ്ഞനാകാൻ ഒരു നിമിത്ത ഗുരു ആയതുപോലെ ശ്രീരാമന് തൻ്റെ ജന്മദൗത്യം പൂർത്തിയാക്കാൻ മന്ദര എന്ന ഒരു നിമിത്തം അവിടെ ഉണ്ടായി നമ്മളുടെ ജീവിതത്തിലും പ്രതിബന്ധങ്ങൾ പലപ്പോഴും ഇതിഹാസങ്ങൾ പോലെയുള്ള അച്ചീവ്മെൻറ്റിന് കാരണമാകും എന്നുള്ളത് ഓർമ്മിക്കുക ആ ഓർമ്മയാണ് ജീവിതത്തിന് സുഖം നൽകുന്നത് പലരും പറയാറുണ്ട് മോക്ഷമെന്ന് എന്താ മോക്ഷം എന്ന വാക്കിൻ്റെ അർത്ഥം സ്വർഗം എന്നൊരർത്ഥം ഇല്ലേ ഇല്ല മോക്ഷം എന്ന് പറഞ്ഞാൽ നേരെ വിഷ്ണുവിൻ്റെ സന്നിധിയിലേക്ക് പോവുക അങ്ങനെ ഒരു അർത്ഥം അതിനില്ല മോക്ഷത്തിൻ്റെ അർത്ഥം മോഹസ്യ ക്ഷയം മോക്ഷം ആഗ്രഹങ്ങൾ ഇല്ലാതെയാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് മോക്ഷം മോഹസ്യ ക്ഷയം മോക്ഷം ഏതിൻ്റെ ആഗ്രഹം നിങ്ങൾക്ക് കൊക്കക്കോള കുടിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് വിചാരിക്കുക ആദ്യത്തെ ദിവസം രണ്ട് ലിറ്റർ കൊക്കക്കോള കുടിക്കുക അടുത്ത ദിവസം രണ്ട് ലിറ്റർ കുടിക്കുക മൂന്നാമത്തെ ദിവസം രണ്ട് ലിറ്റർ കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല ഒരു ലിറ്റർ ആക്കുക ഒരു ലിറ്റർ ആവും പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അര ലിറ്റർ ആവും ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും അല്ലെങ്കിൽ പത്ത് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇനി എനിക്ക് കൊക്കക്കോള കുടിക്കേ വേണ്ട എന്നാണ് ആ സമയത്ത് നിങ്ങളെ പറയുന്ന പേരാണ് നിങ്ങൾക്ക് കൊക്കക്കോളയിൽ നിന്ന് മോക്ഷം കിട്ടിയെന്ന അപ്പോൾ കൊക്കക്കോളയിൽ നിന്ന് മോക്ഷം കിട്ടും അഹങ്കാരത്തിൽ നിന്ന് മോക്ഷം കിട്ടും അത്യാഗ്രഹത്തിൽ നിന്ന് മോക്ഷം കിട്ടും മസാലദോശ തിന്നണമെന്ന തോന്നലിൽ നിന്ന് മോക്ഷം കിട്ടും അങ്ങനെ പലതിൽ നിന്നും പലതിൽ നിന്നും മോക്ഷം കിട്ടാൻ ചിലപ്പോൾ അത് ഒരിക്കലും ജീവിതത്തിൽ സ്വീകരിക്കാതിരുന്നു നോക്കാം ചിലപ്പോൾ അത് കൂടി അനുഭവിച്ചിട്ട് അപ്പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുക അപ്പോൾ ആ മോക്ഷത്തിന് രണ്ട് പന്ഥാവുണ്ട് ഒന്ന് ശങ്കരാചാര്യരുടെ പന്താവ് ഇതൊന്നും സ്പർശിക്കാതെ അപ്പുറത്തേക്ക് കിടക്കുന്ന പന്താവ് മറ്റൊന്ന് ബ്രഹ്മചര്യം ഗൃഹസ്ഥം വാനപ്രസ്ഥം സന്യാസം അവസാന മോക്ഷം എല്ലാം അനുഭവിച്ചതിന് ശേഷം അത് വേണ്ടെന്ന് വെക്കുന്ന മോക്ഷം അങ്ങനെ ഏത് മോക്ഷമാണ് നിങ്ങൾക്ക് ആഗ്രഹം എല്ലാത്തിൽ നിന്നും കൂടി ഒരു സുപ്രഭാതത്തിൽ മോക്ഷം നേടാൻ സാധിക്കില്ല ഓരോന്നിൽ നിന്നും സാവധാനത്തിൽ മോക്ഷം നേടി അവസാനം ശരിക്കും മോക്ഷം നേടി എന്നൊരു തോന്നൽ തോന്നലുണ്ടാവുമ്പോഴാണ് നിങ്ങൾ ശരിക്ക് സന്യാസിയാവുന്നത് ഇംഗ്ലീഷുകാരുടെ ഹെവൻ അല്ല ഇന്ത്യക്കാരുടെ സ്വർഗം ഇംഗ്ലീഷുകാർ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ അന്ത്യനാളിൽ യഹോവയോ അള്ളാഹുവോ വന്ന് നിങ്ങൾ ചെയ്ത പാപപുണ്യങ്ങളെല്ലാം വിലയിരുത്തിയിട്ട് പാസ്ബുക്കിൽ ബാലൻസ് എത്രയുണ്ടെന്ന് നോക്കിയിട്ട് നിങ്ങളെ സ്വർഗത്തിലേക്കോ പർഗേറ്ററിയിലേക്കോ ഒക്കെ അയക്കും നമുക്കങ്ങനെ ഒന്നും ഇല്ല യഥാർത്ഥത്തിൽ നമുക്കങ്ങനെ ഒന്നും ഇല്ലേ ഇല്ല ഗരുഡപുരാണത്തിൻ്റെ രണ്ടാം ഭാഗത്തിൽ നരകത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതൊന്നും മുകളിലുള്ളൊരു നരകത്തിൽ പാത്രത്തിൽ എണ്ണ വെച്ച് ചൂടാക്കിയിട്ട് തിളപ്പിച്ച് കൊല്ലുകയല്ല മറിച്ച് വേദനാജനകമായ അവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് സിംബോളിക്കായിട്ട് നരകമെന്ന് പറഞ്ഞിരിക്കുക നല്ല തടസ്സങ്ങളില്ലാത്ത ഒരവസ്ഥ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് പറയുന്ന പേരാണ് സ്വർഗം സുഗതി എത്ര ഭവതി തത്ര ഏവ സ്വർഗ ജീവിതത്തിൽ തടസ്സമില്ലാത്ത അവസ്ഥകൾ എപ്പോഴെല്ലാം എവിടെയെല്ലാം ഉണ്ടാകുന്നുവോ അതിന് പറയുന്ന പേരാണ് സ്വർഗം സ്വർഗം ഉയർന്നിരിക്കുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ ആകാശത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല നരകം ജീവിതത്തിലെ താഴ്ന്ന അവസ്ഥയാണെന്നേ പറഞ്ഞിട്ടുള്ളൂ അത് പാതാളത്തിലാണെന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് സ്വർഗം എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിലെ ഇരുപത്താറായിരത്തി അഞ്ഞൂറ് വർഷത്തെ ജീവിതം ഏകദേശം അത് സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി ധന്യമായിട്ട് ജീവിക്കാൻ സാധിക്കുമ്പോൾ പറയുന്ന പേരാണ് അവൻ്റെ ജീവിതം സ്വർഗസമാനമാണ് എന്ന് മനസ്സിലായല്ലോ ഇല്ലേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി സ്വാധീനം നൽകിയൊരു സിനിമയുണ്ട് പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇന്നത്തെ പ്ലസ് ടു ക്ലാസ്സിൽ ഞാനൊന്ന് ദേവികുളത്തേക്ക് പോയി ദേവികുളത്തിൽ എന്ന അവിടെ ഒരു പഴയ സിനിമ ടാക്കീസ് ഉണ്ട് ആ സിനിമ ടാക്കീസിൽ എന്നൊരു ഹിന്ദി സിനിമയാണ് ഓടുന്നത് ആ സിനിമയുടെ പേര് ബാവർച്ചീന സെർവൻ്റ് അത് കണ്ടിരുന്നു നല്ല രസമുള്ള രസമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായത് ആ സെർവൻ്റ് എല്ലാ വിദ്യകളും അറിയാവുന്ന സർവൻ്റാണ് ഒരു വലിയ കുടുംബത്തിലെ അംഗങ്ങളുടെ മക്കളെ ഒരാളെ ഡാൻസ് പഠിപ്പിക്കുന്ന ഇയാളാണ് അവരറിയാതെ എം എസ് സി മാത്തമാറ്റിക്സുകാരിയെ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നത് ഇയാളാണ് മറ്റ് കുക്കിങ്ങിന് പെർഫെക്റ്റാണ് ക്ലീനിങ്ങിന് അയാൾ പെർഫെക്റ്റാണ് വക്കീലിൻ്റെ എല്ലാ ഉപദേശങ്ങളും കൊടുക്കുന്നത് ഇയാളാണ് അഡ്വക്കേറ്റന്മാർക്ക് ആ വീട്ടിലെ അഡ്വക്കേറ്റ് അംഗങ്ങൾക്ക് അങ്ങനെ എല്ലാ അറിവുകളും നേടിയ ഒരു സർവൻ്റ് അതാണ് ബാവർച്ചി അതെന്നെ ഒത്തിരി സ്വാധീനിച്ചു ആ ഒരു സ്വാധീനം കൊണ്ട് കുറേ അധികം കാര്യങ്ങൾ പഠിക്കണമെന്ന് തോന്നി ഇന്നും മനസ്സിൽ ആ ബാവർച്ചിയുടെ സീൻ നിൽക്കുന്നുണ്ട് ചിലപ്പോൾ ചില വ്യക്തികൾക്ക് മാർഗനിർദ്ദേശകമാകുന്നത് ചിലരുടെ ഉപദേശമോ ചില കാഴ്ചകളോ ചില സിനിമകളോ ചില നാടകങ്ങളോ ചില അനുഭവങ്ങളോ ചില വേദനകളോ ചില ദുര്യോഗങ്ങളോ ഏതുമാകാം പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഈശ്വരാനുഗ്രഹം കൂടി ഉണ്ടാവുമ്പോഴാണ് നമ്മളിൽ പലരും പലതുമായി തീരുന്നത് അങ്ങനെ പലതുമാകാൻ ശ്രമമെങ്കിലും നടത്തണം അവസാനം ഈശ്വരൻ തീരുമാനിക്കും താൻ എൻ്റെ ജോലി ചെയ്യാൻ പറ്റിയ പാർട്ടിയാണെന്ന് അങ്ങനെ എൻ്റെ ജോലി ചെയ്യാൻ പറ്റിയ പാർട്ടിയാണെന്ന് അറിഞ്ഞ് തിരഞ്ഞെടുക്കുമ്പോൾ അവനാണ് ദിവ്യമായ ഒരു ജീവിതമായി തീരുക ഇംഗ്ലീഷിൽ രണ്ട് വാക്കുണ്ട് സിംപതി എന്നുള്ള വാക്ക് എമ്പതി എന്നൊരു വാക്ക് ഇംഗ്ലീഷിൽ രണ്ട് വാക്കല്ല ഉള്ളത് ഈ രണ്ട് വാക്കുകൾ ശ്രദ്ധേയമാണ് എന്ന് പറയാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത് സിംപതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് തോന്നുന്ന ദയ കാരുണ്യം അങ്ങനെ എല്ലാം ചേർത്തിട്ടാണ് സിംപതി പറയുക എമ്പതി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അയാളുടെ സ്ഥാനത്താണെങ്കിൽ എങ്ങനെയായിരിക്കും നമുക്കത് അനുഭവപ്പെടുക അതിനാണ് എമ്പതി പറയുക നമ്മളുടെ പല ചർച്ചകളും പല വാഗ്വാദങ്ങളും പല വീരവാദങ്ങളും പല തരത്തിലുള്ള വികാര വിചാരങ്ങളും എമ്പതി എന്നൊരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നെഗറ്റീവുകൾ വിപരീതങ്ങൾ ഇല്ലാതെയാക്കാനും നന്മകൾ ഉണ്ടാക്കാനും നമ്മളെ സഹായിക്കുക കാരണം നമ്മളൊരാളോട് വഴക്കിടുകയാണെങ്കിൽ അയാളുടെ സ്ഥാനത്താണ് ഞാനിരിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്ന വഴക്കൊക്കെ ഞാൻ കേൾക്കണ്ടേ അയാൾ കേൾക്കണ്ടേ അങ്ങനെ ഒരാളോട് വാശിയും പകയും വയ്ക്കുകയാണെങ്കിൽ ഞാൻ അയാളുടെ സ്ഥാനത്തായിരിക്കുന്നെങ്കിൽ എൻ്റെ വാശിയും പകയും മുഴുവൻ ഞാൻ തന്നെ അനുഭവിക്കണ്ടേ അപ്പോൾ എമ്പതി എന്ന് പറയുമ്പോൾ ഞാൻ അയാളുടെ സ്ഥാനത്താണെങ്കിൽ എത്രയെല്ലാം വേദന അനുഭവിക്കും എന്നുള്ള ഒരു വികാരം എക്സ്ട്രാപ്പുളേറ്റ് ചെയ്ത് മനസ്സിൽ അത് നമ്മൾ ഒന്ന് ഇമാജിൻ ചെയ്യുക ചിന്തിക്കുക ഊഹിക്കുക അല്ലെങ്കിൽ അനുഭവപ്പെടുന്ന രീതിയിൽ വിശ്വസിക്കുക അപ്പോൾ നമുക്ക് ശരിക്ക് ഒത്തിരി കാര്യങ്ങൾ ഇല്ലാതെയാക്കാൻ സാധിക്കും അതിനെയാണ് എമ്പതി എന്ന് പറയുക എമ്പതി എന്നുള്ളതിനെക്കുറിച്ച് ശരിക്കൊന്ന് പഠിച്ചു നോക്കാം നമ്മുടെ മക്കളോടും ഭാര്യയോടും ഭർത്താവിനോടും നമ്മുടെ ഓഫീസിലെ സൂപ്പർവൈസറോടും സബോർഡിനേറ്റിനോടും ഡയറക്ടറോടും എല്ലാം ഉള്ള നമ്മുടെ വീക്ഷണം തന്നെ മാറും കാരണം നമ്മൾ ധരിക്കുന്നു ഡയറക്ടർ വളരെയധികം എൻജോയ് ചെയ്യാണ് പക്ഷെ ആ കസേരയിൽ ഇരിക്കുമ്പോഴേ അറിയുള്ളൂ ആ ദുഃഖം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു നമ്മുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കരമായിട്ട് സന്തോഷിച്ച് കുറേ പൈസ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ആ കസേരയിൽ ഇരിക്കുമ്പോഴേ അറിയുള്ളൂ അദ്ദേഹം അനുഭവിക്കുന്ന വേദനയും ദുഃഖവും എത്രയാണെന്ന് ഇതിന് പറയുന്ന പേരാണ് എമ്പതി എന്ന സന്തോഷിക്കാൻ എന്താണ് മാർഗം സാറേ എന്ന് പലരും ചോദിക്കാറുണ്ട് ഇപ്പം ഞാൻ അവരോട് ഒറ്റ വരിയിൽ ഉത്തരം പറയാറുണ്ട് മറ്റുള്ളവൻ്റെ ദുഃഖം നോക്കുക അപ്പോൾ നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതുപോലെ നല്ല വെയിലുണ്ടെങ്കിൽ തണൽ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ തണലിൻ്റെ സുഖം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അപ്പം മറ്റുള്ളവരുടെ ശമ്പളം എത്രയുണ്ടെന്ന് നോക്കുക അത് അന്വേഷിച്ച് കണ്ടെത്തണം എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത് അവർക്ക് എത്ര തുച്ഛമായിട്ടുള്ള ശമ്പളമാണ് കിട്ടുന്നത് എത്ര നേരം അവർ ഡ്യൂട്ടി ചെയ്യണം നോക്കുക രാത്രി പകൽ വർക്ക് ചെയ്യുന്നവരുടെ അവസ്ഥ നോക്കുക വെറും മീനോ അല്ലെങ്കിൽ കുറച്ച് മലക്കറിയോ കൊണ്ട് ആ മാർക്കറ്റിൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ ഇരിക്കുന്ന പ്രായമായ സ്ത്രീകളുടെ അവസ്ഥ നോക്കുക ഇതെല്ലാം നമ്മളുടെ മുമ്പിലുണ്ട് വേദന എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് അനാഥാലയത്തിൽ ചെന്നിട്ട് ആ കുട്ടികളോട് ചോദിക്കുക അച്ഛൻ്റെ പേരെന്താണ് അമ്മയുടെ പേരെന്താണെന്ന് അവർ പറയും അറിഞ്ഞുകൂടാന്ന് അപ്പം സ്വന്തം അച്ഛനെയും അമ്മയെയും അറിയാത്ത പിഞ്ചു കുട്ടികളുടെ ദുഃഖം നോക്കുക വാർദ്ധക്യത്തിൽ മകളും മകനും ഉപേക്ഷിച്ച വൃദ്ധരുടെ വൃദ്ധ സ്ത്രീകളുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കാം അതുപോലെ തന്നെ ക്യാൻസർ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് കയ്യും കൂപ്പി പ്രാർത്ഥിച്ച് ഒന്ന് അവസാനിപ്പിച്ച് തരണമേ ജഗതീശ്വര എന്ന് പ്രാർത്ഥിക്കുന്ന രോഗികളുടെ അവസ്ഥ ഒന്ന് ചിന്തിക്കുക എന്നിട്ട് നമ്മളാണ് ആ കട്ടിൽ അതേപോലെ ഇരിക്കേണ്ടി വരുന്നത് എന്നൊന്ന് വെറുതെ ചിന്തിച്ച് നോക്കാം അങ്ങനെ ചിന്തിക്കാൻ വിഷമാണ് ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ ഒന്ന് ചിന്തിച്ച് നോക്കാം അപ്പം അറിയാം ജീവിതത്തിലെ ദുഃഖം എത്രയാണ് എന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് അവനവൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം അപ്പോഴാണ് ഈശ്വര ഇതിനേക്കാളും കൂടുതലൊന്നും വേണ്ട എന്ന് നമുക്ക് വ്യക്തമായിട്ട് തോന്നുന്നത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് അപ്പോഴാണ് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴാണ് ജീവിതത്തിൽ സുഖം എന്ന പദത്തെക്കാളുപരി സംതൃപ്തിയും സമാധാനവും ഉണ്ടാവുക അത് നമുക്ക് സാധിക്കണം സാധിക്കുമല്ലോ ഇല്ലേ അപ്പോഴാണ് ശരിക്കും ജീവിതം അർത്ഥവത്താക്കാൻ നമുക്ക് സാധിക്കാം പലപ്പോഴും നമുക്ക് ജീവിതത്തിൽ സ്നേഹിക്കാനും സ്നേഹം കൊടുക്കാനും സാധിച്ചില്ലെങ്കിലും സിനിമയിലെ സ്നേഹം കാണുമ്പോൾ നമ്മൾ ആസ്വദിക്കാറുണ്ട് ദേശാടനം എന്ന സിനിമയിൽ ആ കുട്ടിയെ സന്യാസത്തിനാക്കിയിട്ട് തിരിച്ചു വരുന്ന അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹമിശ്രണമായ ചിന്തകളും ദുഃഖത്തിൻ്റെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം വിങ്ങി പൊട്ടാറുണ്ട് അറിയാൻ നമുക്ക് വ്യക്തമായിട്ട് അത് സിനിമയിൽ അഭിനയമാണെന്ന് എങ്കിൽ പോലും ആ ദുഃഖം നമ്മുടെ ദുഃഖമാവുന്നു സിനിമയിലെ സ്നേഹം നമ്മുടെ സ്നേഹമാകുന്നു സിനിമയിലെ സന്തോഷം നമ്മുടെ സന്തോഷമാവുന്നു അതെല്ലാം ആർട്ടിഫിഷ്യലാണ് അത് ക്യാമറയുടെ മുമ്പിൽ നമ്മളെ ചിരിപ്പിക്കാനും നമ്മളെ ദുഃഖിപ്പിക്കാനും നമ്മളെ വികാര തീവ്രമാക്കാനും വേണ്ടി കൊടുക്കുന്ന ആ അഭിനയമാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇതെല്ലാം ചെയ്യാൻ നമുക്ക് അവസരമുണ്ട് പക്ഷെ നമ്മളത് ചെയ്യാറില്ല ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ജഗതീശ്വരൻ ഇനിയും സമയം തന്നിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ സ്നേഹിക്കണമോ യഥാർത്ഥത്തിൽ ദുഃഖിക്കണമോ യഥാർത്ഥ ജീവിതത്തിൻ്റെ വികാര വിചാരങ്ങൾ പങ്കിടണമോ എന്നൊക്കെ ഒന്ന് സ്വയം തീരുമാനിക്കണം ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അമ്മയുടെ അനുഗ്രഹമാണെന്ന് ഞാൻ എല്ലാ വിദ്യാർത്ഥികളോടും പറയാറുണ്ട് കാരണം അമ്മയുടെ അത്രയും ജീവിതത്തിൽ ദുഃഖം അനുഭവിച്ച ഒരു വ്യക്തി ഉണ്ടാവില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ അമ്മ നിങ്ങൾക്ക് ജന്മം നൽകി നിങ്ങളെ വളർത്തി വലുതാക്കി ഇത്രയും എല്ലാം ചെയ്തു കഴിഞ്ഞ് അവസാനം അമ്മയുടെ വാക്കുകൾ ധിക്കരിക്കുകയും അമ്മയ്ക്കെതിരായിട്ട് ചെയ്യും അമ്മയെ അവഹേളിക്കുകയും അമ്മയെ പുച്ഛിക്കുകയും അമ്മയെ വേദനിപ്പിക്കുകയൊക്കെ ചെയ്താൽ അതിന് സംസ്കൃതത്തിൽ ഒരു വാക്കേ ഉള്ളൂ അത് മലയാളത്തിലുള്ള വാക്ക് തന്നെയാണ് അമ്മയുടെ ശാപം അങ്ങനെ ഒന്നില്ല യഥാർത്ഥത്തിൽ മക്കളെ അമ്മ ശപിക്കില്ല പക്ഷെ അമ്മയുടെ മനസ്സ് വേദനിച്ചാൽ അത് മക്കൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ശാപമായിരിക്കും ആ ശാപം മക്കൾക്കൊരിക്കലും ലഭിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം അമ്മയുടെ അവസാനത്തെ ശ്വാസം വരെ അമ്മയെ സംരക്ഷിക്കേണ്ട ദൗത്യം മക്കൾക്കുണ്ട് അച്ഛനെ അപ്രകാരം ചെയ്യണ്ട എന്നല്ല പറഞ്ഞത് പക്ഷേ അമ്മയുടെ പത്ത് ശതമാനം പോലും ദുഃഖം വേദന അച്ഛൻ സഹിച്ചിട്ടുണ്ടാവില്ല എന്നാലും അമ്മയ്ക്ക് തുല്യമായ പ്രാധാന്യം കൊടുക്കാൻ അച്ഛന് കൊടുക്കാൻ സാധിച്ചാൽ മക്കൾ ധന്യരായ മക്കളാണ് അപ്പോഴാണ് പുത്രൻ പുത്രൻ്റെ ധർമ്മവും പുത്രി പുത്രീ ധർമ്മവും അനുഷ്ഠിച്ചു എന്ന് നമ്മൾ പറയുക ആ പുത്രധർമ്മം പുത്രീധർമ്മം അനുഷ്ഠിക്കുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് മാതൃപിതൃ അനുഗ്രഹം എന്ന് പറയുന്നത് അതുണ്ടെങ്കിൽ ലോകത്തിലേത് ഏത് സഹാറ മരുഭൂമിയിൽ ചെന്നാലും നിങ്ങൾക്കൊരു ഗ്ലാസ് വെള്ളം തരാൻ ആരെങ്കിലും ഉണ്ടാവും ആ അമ്മയുടെയും അച്ഛൻ്റെയും അനുഗ്രഹം ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഏത് ഗംഗാതീരത്തെ വീട് വെച്ച് താമസിച്ചാലും ദാഹിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കിട്ടിയാലും അത് എന്ന് നിർബന്ധമില്ല അത് തൊണ്ടയിൽ തങ്ങി നിൽക്കും വേറെ ഏതെങ്കിലും രോഗം കൊണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ഏറ്റവും ശ്രദ്ധയോടുകൂടി പരിചരിക്കുക അത് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുക അവരും നിങ്ങളെ അതേപോലെ പരിചരിക്കാൻ ശ്രമിക്കട്ടെ അതിനുള്ള ഉപദേശം നിങ്ങൾ കൊടുക്കണം നമുക്ക് ജന്മം നൽകി നമ്മളെ ഭക്ഷണം നൽകി കമന്ന് കിടക്കുന്നത് കണ്ട് ആഹ്ലാദിച്ച് പിച്ച വയ്ക്കാൻ കൈ പിടിച്ച് നമ്മളെ പിച്ച വെപ്പിച്ച് നമ്മൾ ചിരിക്കുന്നത് കണ്ട് എല്ലാം മറന്ന് അമ്പിളിയമ്മാവനെ കാണിച്ച് നമ്മുടെ വായിൽ ചോറ് തന്ന് അവനവൻ്റെ ജീവിതത്തിലെ സുഖദുഃഖങ്ങളെക്കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിക്കാതെ ജഗതീശ്വരനോട് തൻ്റെ മകന് മകൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ച മാതാപിതാക്കളുണ്ട് ആ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി എത്ര സമയം ചെലവഴിച്ചു എന്ന് അവർ എഴുതി വച്ചിട്ടില്ല നമുക്ക് വേണ്ടി എത്ര സമ്പത്ത് ചെലവഴിച്ചു എന്ന് എഴുതി വെച്ചിട്ടില്ല അവരുടെ നല്ല കാല ജീവിതത്തിൽ എത്ര ഊർജമാണ് നമുക്ക് വേണ്ടി മാറ്റിവെച്ചത് എന്നും അവർ എഴുതി വെച്ചിട്ടില്ല അവരതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല ഇനി കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് ജന്മം നൽകി നമ്മളെ വളർത്തി വലുതാക്കി സർവ്വ അനുഗ്രഹങ്ങളും ചുരിഞ്ഞ് നമ്മളെ വലിയവനാക്കി തീർത്താം ആ അച്ഛൻ്റെയും അമ്മയുടെയും കൈ പിടിച്ച് നമ്മൾ നടത്തിക്കേണ്ട ഒരു കാലം ഉണ്ടാവും ചിലപ്പോൾ അവരുടെ വായിൽ നമ്മൾ ചോറ് കൊടുക്കേണ്ടി വരും അവർ തട്ടി വീഴുമ്പോൾ കരയുന്ന വേളയിൽ അവരുടെ കണ്ണുനീര് തുടക്കേണ്ടി വരും വാർദ്ധക്യത്തിൽ കട്ടിലിൽ കിടക്കുമ്പോൾ അവരെ താങ്ങിയിരുത്തിയിട്ട് ഒന്ന് ചിരിപ്പിക്കേണ്ടി വരും അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണമേ ജഗദീശ്വര എന്ന് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരും അതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ആത്മസംതൃപ്തിയുണ്ട് എന്നും ഓർമ്മിക്കാൻ എല്ലാവരോടും പറയാറുണ്ട് ജീവിതത്തിൻ്റെ അവസാനത്തെ ഒരു ബിന്ദുണ്ട് അത് ഐ എ എസുകാരനായാലും ഡോക്ടറായാലും എഞ്ചിനീയറായാലും പ്രൊഫസറായാലും പ്രധാനമന്ത്രിയായാലും ലോകത്തിലെ ആരായാലും മരണം എന്നൊരു വാതിലേക്ക് കൂടെ കടന്നു പോയേ പറ്റൂ എത്ര സമ്പത്തുണ്ടെങ്കിലും എത്ര പദവി ഉണ്ടെങ്കിലും എത്ര പേരുണ്ടെങ്കിലും ആ വാതിൽ എല്ലാവർക്കും ഒരേപോലെയുള്ള വാതിലാണ് ആ വാതിൽക്കൽ എത്തുമ്പോൾ മരണത്തിൻ്റെ ഭയം എന്നൊന്നുണ്ട ആ ഭയം കൊണ്ട് വിറച്ച് വിറങ്ങലിക്കുന്ന ഒരു ശരീരവുമായിട്ടാണ് നമ്മൾ കട്ടിലിൽ കിടക്കുക ആദ്യം ജീവൻ കാലിൽ നിന്ന് പോകും പിന്നെ മുട്ടുവരെ അനങ്ങാതെയാവും പിന്നെ അര വരെ അനങ്ങാതെയാവും പിന്നെ അതിൻ്റെ മുകളിലേക്ക് ആ സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം നമ്മളിതാ മരിക്കാൻ പോവാണെന്ന് മരണത്തിൻ്റെ ഭയത്തിൻ്റെ അവസാനത്തെ തീക്ഷ്ണത അനുഭവിക്കുന്ന ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ആ സമയത്ത് മകൻ്റെ മടിയിൽ തലവെച്ച് മകളുടെ മടിയിൽ തലവെച്ച് കിടക്കാൻ നമുക്ക് സാധിച്ചാൽ അവർ നമ്മുടെ കയ്യും മുറുക്കി പിടിച്ചു പറയും അച്ഛാ ദുഃഖിക്കേണ്ട അമ്മേ വിഷമിക്കരുത് മകനുണ്ട് ഞാനുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞ് നമ്മളെ ഒന്ന് തലോടാൻ നമ്മളുടെ ഭയത്തിൻ്റെ വിറയലൊന്ന് നിർത്താൻ നമ്മളുടെ മുഖത്ത് കൂടെ ഒന്ന് കൈയോടിക്കാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കണം ആ മക്കൾക്ക് സാധിക്കുമ്പോൾ നമുക്ക് വലിയ വെപ്രാളമില്ലാതെ ജീവിതത്തിൻ്റെ അവസാന ബിന്ദുവിൽ നിന്ന് മരണത്തിൻ്റെ ആദ്യ ബിന്ദുവിലേക്ക് കിടക്കാം ജീവനുള്ള അവസ്ഥയിൽ നിന്ന് ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് കിടക്കാം അങ്ങനെ കിടക്കണമെങ്കിൽ നമ്മൾ നമ്മളുടെ അച്ഛനമ്മമാരോട് അവർക്ക് വേണ്ട ധന്യകർമ്മം ചെയ്ത് അനുഗ്രഹം വാങ്ങിച്ചവരായിരിക്കണം നമ്മളുടെ മക്കൾക്ക് നമ്മൾ മരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകണമെന്ന തോന്നൽ ഉണ്ടാകുന്ന വിധത്തിലുള്ള ഉപദേശം അവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിച്ചിരിക്കണം മാതൃപിതൃപുത്ര ബന്ധത്തിൻ്റെ മഹത്വം നമ്മൾ നമ്മളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ സ്കൂളിലെ അധ്യാപകർ പറഞ്ഞു കൊടുക്കുമെന്ന് തെറ്റിദ്ധരിക്കരുത് എൻ്റെ പ്രിയപ്പെട്ട മാതാക്കളെ പ്രിയപ്പെട്ട പിതാക്കളെ നിങ്ങളോട് പറയാനുള്ളത് കുടുംബ ബന്ധത്തിൻ്റെ മഹത്വം മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക അനുഭവത്തിലൂടെയും അല്ലെങ്കിൽ വാക്കുകളിലൂടെയും ജീവിതത്തിലൂടെയും പറഞ്ഞ് മനസ്സിലാക്കുക അവർക്കറിയാൻ താല്പര്യമില്ലാത്ത വിഷയമായതുകൊണ്ട് നിരന്തരം ഉപദേശിക്കരുത് ഇടയ്ക്കെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ വരികൾ പറഞ്ഞു കൊടുക്കുക അവർ കേൾക്കാതിരിക്കില്ല നിങ്ങളുടെ ധന്യമായ ജീവിതത്തിൽ ഒരു ചെറിയ അംശം മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരുടെ എല്ലാ ദുഃഖങ്ങൾ കേൾക്കാനും ആശ്വസിപ്പിക്കാനും ഉപയോഗിച്ചാൽ for every action there is an equal and opposite action എന്ന് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് അതേപോലെ നിങ്ങളുടെ മക്കളിൽ നിന്ന് നിങ്ങൾക്കും ധന്യമായ അനുഭവം ഉണ്ടാകാതിരിക്കില്ല ആ ധന്യമായ അനുഭവം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ധന്യമായ അനുഭവം നിങ്ങൾ മറ്റു പലർക്കും കൊടുത്തിരിക്കണം എങ്കിലേ നിങ്ങൾക്കത് ലഭിക്കുള്ളൂ അങ്ങനെ ജീവിതത്തിൻ്റെ അവസാനം വരെ ധന്യമായ വാക്കുകൾ കേൾക്കാനും ധന്യമായ ദൃശ്യങ്ങൾ കാണാനും ധന്യമായ രീതിയിൽ സംസാരിക്കാനും ധന്യമായത് ചിന്തിക്കാനും ധന്യമായത് പ്രവർത്തിക്കാനും എവിടെയെങ്കിലും അപ്രകാരം പറ്റിയില്ലെങ്കിൽ അതിന് മാപ്പ് ചോദിക്കാനും ആ കുറവിന് പ്രായശ്ചിത്തം ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ ഈ തേൻതുള്ളികളിലെ നൂറുകണക്കിനുള്ള സന്ദേശങ്ങൾ പ്രയോജനപ്രദമായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു ആഗ്രഹിക്കുന്നു അപ്രകാരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ പേരിലും തൃശ്ശൂരിലെ ഗുരുവായൂർ റൂട്ടിൽ ഉള്ള കേച്ചേരിക്ക് സമീപമുള്ള നാഷണൽ ഹെറിറ്റേജ് സെൻറ്ററിൻ്റെ പേരിലും അതിൻ്റെ എല്ലാ പ്രവർത്തകരുടെ പേരിലും ധന്യമായ പ്രണാമം അർപ്പിക്കുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെടുക നാഷണൽ ഹെറിറ്റേജുമായി ബന്ധപ്പെടുക ഈ നാടിൻ്റെ പൈതൃകത്തിൻ്റെ മഹത്വം നിങ്ങൾക്കറിയുമ്പോൾ ഒരു അസാധാരണ വികാരവും നന്മയും നിങ്ങളിൽ ഉദയം ചെയ്യാതിരിക്കില്ല അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുമ്പോൾ അത് യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യം വരാതിരിക്കില്ല ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ജഗതീശ്വരൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രാർത്ഥിക്കുന്നു ആയുരോരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു എന്ന് സംസ്കൃതത്തിൽ പറയാറുണ്ട്